സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ ഭാരതീയ ചിന്താധാരകളുടെ അടിസ്ഥാന ശിലകളെക്കുറിച്ച് പഠന പരമ്പരകൾ പ്രഭാഷണ പരമ്പരകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന Indian institute of scientific heritage ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നീ നാല് അതിപുരാതന ഭാരതീയ ഗ്രന്ഥങ്ങളിൽ എന്തെല്ലാം വിവരങ്ങളാണ് നൽകുന്നത് അവയിലെ വിശേഷങ്ങൾ എന്തെല്ലാമാണ് സമകാലീന പ്രസക്തങ്ങളായ വിജ്ഞാന ഭണ്ഡാരങ്ങൾ എന്തെങ്കിലും അതിലുണ്ടോ എന്ന് അന്വേഷിച്ചിറങ്ങിയ വേളയിൽ ഇവയെക്കുറിച്ച് സാമാന്യ ജനതയ്ക്ക് ഒരു ലഘുവിജ്ഞാനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു വേദപരിചയം എന്ന പ്രഭാഷണ പരമ്പര നടത്തിയിരുന്നത് ഋഗ്വേദവും യജുർവേദവും സാമവേദവും എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഓരോ വേദങ്ങളിലും അടങ്ങിയിരിക്കുന്ന മന്ത്രസംഖ്യകളെക്കുറിച്ചും അവയിൽ അന്തർലീനമായിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും അത് രചിച്ചിരിക്കുന്ന മഹർഷിമാരെക്കുറിച്ചും അതിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും അവയുടെ വിവിധ ശാഖകളെക്കുറിച്ചും വേദങ്ങളുമായി ബന്ധപ്പെട്ട ബ്രാഹ്മണങ്ങളെക്കുറിച്ചും ആരണ്യകങ്ങളെക്കുറിച്ചും ഉപനിഷത്തുക്കളെക്കുറിച്ചും സമഗ്രമായ പ്രഭാഷണ പരമ്പരയിലൂടെ വിവരിക്കുകയുണ്ടായി വേദത്രയി എന്നറിയപ്പെടുന്ന ഋഗ്വേദം യജുർവേദം സമവേദമാണ് ഏതോ കാലഘട്ടത്തിൽ ഏതോ ആചാരത്തിൻ്റെയോ ദുരാചാരത്തിൻ്റെയോ ഭാഗമായി അഥർവവേദം തിരസ്കരിക്കപ്പെട്ടു അതിൻ്റെ കാരണം ഇന്നും അജ്ഞാതമാണ് അഥർവവേദം പഠിക്കുന്ന വൈദിക വിദ്യാർത്ഥികൾ ഇല്ല എന്ന് തന്നെ പറയാം ഗുജറാത്തിലോ അതുപോലെ തന്നെ ഗോദാവരി തീരത്തോ ഹിമാലയ സാനുക്കളിലോ ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രമായി അവശേഷിക്കുന്ന അഥർവവേദം ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് പൂർണ്ണമായും നിഷ്കാസനം ചെയ്യപ്പെടാൻ പോകുന്നതിന് മുൻപ് അഥർവവേദം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പുരാതനമായ ഭാരതത്തിൽ വർദ്ധിക്കുന്ന നിത്യനൂതനമായ ധർമ്മത്തിൻ്റെ വാഹകരെന്ന് പറയുന്ന സനാതനധർമ്മത്തിൻ്റെ അവകാശികൾക്ക് അതറിയാൻ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അഥർവവേദത്തിൻ്റെ മന്ത്രങ്ങൾ ഹിമാലയത്തിൽ നിന്ന് വരുത്തി അവയിൽ നിന്ന് കുറച്ച് ഭാഗം ഈ പ്രഭാഷണത്തിൽ കേൾപ്പിച്ച് അതിൻ്റെ മഹത്വവും മറ്റു വേദങ്ങളിൽ നിന്ന് അവയ്ക്കുള്ള പ്രത്യേകതയും പറഞ്ഞു കൊടുക്കാനുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ഉദ്യമം ഇവിടെ സബലീകൃതമായത് വേദങ്ങളും ബ്രാഹ്മണങ്ങളും ഇതിഹാസങ്ങളും അതുപോലെ തന്നെ ഉപനിഷത്തുക്കളും വേദാംഗങ്ങളും ഉപാംഗങ്ങളും ഉപവേദങ്ങളും എല്ലാം തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും അവയിൽ നന്മകളുണ്ടെങ്കിൽ അതെല്ലാം സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്താനും അവയിൽ തിന്മകളും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ടെങ്കിൽ അവയെ നിഷ്കാസനം ചെയ്യണം അത് ഉപേക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുവാനും നന്മകൾ സ്വീകരിച്ച് സംതൃപ്തമായൊരു ജീവിതത്തിന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതെല്ലാം ചില പുരാതനമായ ഭാരതത്തിൽ നിന്ന് ഉൾക്കൊള്ളണമെന്ന് ആഹ്വാനം ചെയ്യാനും ലോകമെമ്പാടും ഈ ഭാരതീയ പൈതൃകം പ്രചരിപ്പിക്കുവാനും വേണ്ടിയുള്ള കർമ്മമണ്ഡലത്തിൽ Indian institute of scientific heritage ഈ പ്രഭാഷണത്തിൽ മുപ്പത് മിനിറ്റോളം അഥർവവേദത്തെ പരിചയപ്പെടുത്തുകയാണ് ഇപ്രകാരം ഒരു ഇൻഫർമേഷൻ ഒരു വിവരണം ഭാരതത്തിൽ നിന്ന് ലഭിക്കുക ഇന്ന് ഏറെ പ്രയാസമുള്ള കാര്യമാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഥർവവേദം വർജ്യമായ വേദമാണെന്ന ഒരു അന്ധവിശ്വാസം നിലനിൽക്കുന്നു അതിലേതോ ആത്മീയതയല്ലാത്ത സമകാലീന പ്രസക്തമല്ലാത്ത അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് ചൊല്ലാൻ പാടില്ലാത്ത എന്തെല്ലാമോ അതിലുണ്ട് എന്ന തെറ്റിദ്ധാരണയായിരിക്കാം ഇതിനകത്ത് ഇപ്രകാരം ഒരു ദുരാചാരം ഉണ്ടാകുവാൻ കാരണം ഏതായാലും പുരാതന ഭാരതത്തിലെ ശാസ്ത്രീയവും അശാസ്ത്രീയവുമായ എല്ലാ വിവരങ്ങളിലേക്കും എല്ലാ വിവരണങ്ങളിലേക്കും പഠന വിഷയങ്ങൾ വ്യാപിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ കർമ്മത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അവിഭാജ്യ ഘടകമായി അഥർവവേദ മന്ത്രങ്ങൾ ചൊല്ലുന്ന ശ്രുതി ഈ കാസറ്റിൻ്റെ മറുവശത്തെ മുപ്പത് മിനിറ്റിലും ഈ ഭാഗത്ത് അഥർവവേദത്തെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത വിവരണവും നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും ഋഗ്വേദം രചിച്ച കാലഘട്ടം ഏതാണ്ട് ആറായിരത്തിനും ഏഴായിരത്തിനും വർഷങ്ങൾക്ക് മുൻപായിരുന്നു എന്ന് ഋഗ്വേദം പരിചയപ്പെടുത്തിയ സമയത്ത് വിവരിക്കുകയുണ്ടായി ഋഗ്വേദത്തിൻ്റെ പത്താം മണ്ഡലം ഏതാണ്ട് രചിച്ച് പൂർണ്ണമാക്കിയത് ജ്യോതിശാസ്ത്രപരമായി അസ്ട്രോണമിക്കൽ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ബി സി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എന്ന കാലഘട്ടമാണെന്ന് ആധുനിക ചരിത്രകാരന്മാർ വേദവരികൾ ഉദ്ധരിച്ചുകൊണ്ട് വിവരിക്കുമ്പോൾ അതിന് അല്പവും കൂടി കാലഘട്ടങ്ങൾക്ക് ശേഷമായിരിക്കും യജുർവേദവും സാമവേദവും അഥർവവേദവും ഉണ്ടായത് എന്നനുമാനിക്കാം എന്നാൽ യജുർവേദത്തിൻ്റെ പകുതിയിൽ കൂടുതൽ മന്ത്രങ്ങൾ ഋഗ്വേദത്തിൽ നിന്നെടുത്തിരിക്കുന്നതാണ് എഴുപത്തിരണ്ട് മന്ത്രങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ മന്ത്രങ്ങളും സാമവേദത്തിൽ അടങ്ങിയിരിക്കുന്നത് ഋഗ്വേദത്തിൽ നിന്നെടുത്തിരിക്കുന്നതാണ് എന്ന് ഞാൻ അന്ന് സൂചിപ്പിക്കുകയുണ്ടായി ഋഗ്വേദ മന്ത്രത്തെ സാമ ഗാന ആലാപന രീതിയിലൂടെ ചൊല്ലുന്നതാണ് സാമവേദം അഥവാ സാമഗാനവേദം എന്ന് പറയുന്നത് അപ്രകാരം തന്നെ ഋഗ്വേദത്തിൽ നിന്നും യജുർവേദത്തിൽ നിന്നും ധാരാളം മന്ത്രങ്ങൾ അഥർവവേദത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അഥർവവേദം നാലാമത്തെ വേദമായി കണക്കാക്കുന്നു സാധാരണ വേദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അനവധി അനവധി സാമൂഹിക വിഷയങ്ങൾ അഥർവവേദത്തിൽ അന്തർലീനമായിരിക്കുന്നു ഒരു പക്ഷേ മൂന്ന് വേദത്തിലും ഇല്ലാത്ത നാലാമത്തെ വേദമായ അഥർവവേദത്തിൽ മാത്രം ഉൾക്കൊള്ളുന്ന അനവധി വിഷയങ്ങൾ ഈ സമ ഈ അഥർവവേദത്തിൻ്റെ പ്രത്യേകതയാണ് ഒരു പക്ഷേ രോഗത്തെക്കുറിച്ചും രോഗനിവാരണത്തെക്കുറിച്ചും എല്ലാം സുദീർഘമായി വിവരിക്കുന്നത് കൊണ്ടായിരിക്കാം ഈ വേദത്തിന് പതിത്വമുണ്ടായത് പക്ഷേ നമ്മിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് അഥർവവേദം നാലാമത്തെ വേദം മന്ത്രവാദത്തിൻ്റെയും ആഭിചാരക്രിയയുടെയും വേദമാണെന്ന് അപ്രകാരമുള്ള ചില മന്ത്രങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അഥർവവേദം ആഭിചാരക്രിയയുടെയും മന്ത്രവാദം തുടങ്ങിയ നെഗറ്റീവ് ഫോഴ്സിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള വിവരണങ്ങളും നൽകുന്നതായിട്ട് കാണുവാൻ സാധിച്ചില്ല അങ്ങനെയുള്ള അഥർവവേദത്തിൽ അൻപത് ഉള്ളതായി വിവരണങ്ങളിൽ കാണുന്നു അഥർവവേദം ഒരു സിംഗിൾ ബുക്ക് അഥവാ ഒരൊറ്റ പുസ്തകമല്ല ഋഗ്വേദത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി ഇരുപത്തിയഞ്ചിൽ പരം ഏതാണ്ട് ഇരുപത്തിയേഴോളം ശാഖകൾ ഋഗ്വേദത്തിനുണ്ട് നൂറ്റിയെട്ട് ശാഖകൾ യജുർവേദത്തിനുണ്ട് ഒന്ന് ശാഖകൾ സമവേദത്തിനുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അഥർവവേദത്തിന് അൻപത് ശാഖകളാണുള്ളത് വ്യത്യസ്ത ദേശക്കാര് വ്യത്യസ്ത രീതിയിൽ വേദ ആലാപനം നടത്തുന്നവർ അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും വരികളുടെയും സൂക്തങ്ങളുടെയും ക്രമീകരണത്തിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ചിലത് ചേർത്തും ചിലത് കളഞ്ഞും എഴുതിയിരിക്കുന്ന ചൊല്ലിയിരിക്കുന്ന അഥർവവേദത്തിലെ ഈ ക്രമവ്യത്യാസപ്രകാരം അൻപത് ശാഖകളാണ് അവയ്ക്കുള്ളത് ഇന്ന് ലഭ്യമായ ശാഖകളാകട്ടെ ഒൻപതെണ്ണം മാത്രമാണ് ദുഃഖകരമായ വസ്തുത നാൽപ്പത്തിയൊന്ന് അഥർവവേദ ശാഖകൾ ഭാരതീയ മണ്ണിൽ ഇന്ന് ലഭ്യമല്ല അവ എന്നേക്കുമായി നമ്മളിൽ നിന്ന് വിട്ടകന്നു പോയിരിക്കുന്നു നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ലഭ്യമായ ഒൻപത് അഥർവവേദ ശാഖകളുടെ പേര് ഇപ്രകാരമാണ് പിപ്പലാദ ശാഖ തൗതശാഖ മൗതശാഖ ശൗനകീയ ശാഖ ജാജലശാഖ ജലദശാഖ ബ്രഹ്മവധശാഖ ദേവദർശ ശാഖ ചാരണവൈദ്യശാഖ ഇപ്രകാരം പേരുവരാൻ കാരണം അഥർവവേദത്തിലെ പ്രധാന മന്ത്രങ്ങൾ എഴുതിയ ഋഷിവര്യന്മാരുടെ അനുചരന്മാർ ആചരിച്ചു പോരുന്ന ചൊല്ലിപ്പോരുന്ന ആലപിച്ചു പോരുന്ന മന്ത്രങ്ങൾ ഏതെല്ലാമാണോ ഉള്ളത് ആ ഋഷികുലത്തിലെ അനുസരിച്ച് വേദത്തിന് ആ ഋഷിയുടെ പേര് വന്നിരിക്കും ശൗനകീയ മഹർഷിയാൽ രചിക്കപ്പെട്ടിരിക്കുന്ന ശൗനകീയ മഹർ ശൗനക മഹർഷിയുടെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ തലമുറകളോ ആചരിച്ചു പോരുന്ന കർമ്മങ്ങൾക്കടിസ്ഥാനം അഥർവവേദ മന്ത്രങ്ങളിലെ ചില ഭാഗങ്ങളാണെങ്കിൽ ആ പ്രത്യേക മന്ത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന അഥർവവേദ ഗ്രന്ഥത്തെ ശൗനകീയ അഥർവവേദ ഗ്രന്ഥം എന്ന് പറയുന്നു ശൗനകീയ അഥർവവേദ ശാഖ എന്നും പറയുന്നു അഥർവവേദ ശാഖയിൽ ഇന്ന് പ്രചുര പ്രചാരം നേടിയിരിക്കുന്നത് രണ്ടേ രണ്ട് ശാഖകൾ മാത്രമാണ് ശൗനകീയ അഥർവവേദ ശാഖയും പിപ്പലാത അഥർവവേദ ശാഖയും പിപ്പലാത ശാഖ കേരളത്തിലും ദക്ഷിണ ഭാരതത്തിലും മുഴുവനും അന്വേഷിച്ചു എങ്കിലും മദ്രാസിലെ ലൈബ്രറിയിൽ നിന്ന് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഒരു ഇംഗ്ലീഷുകാരൻ അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി തീസീസിനു വേണ്ടി കമ്പയൽ ചെയ്ത പിപ്പലാദ ശാഖ എനിക്ക് ലഭിച്ചത് അതിൻ്റെ അർത്ഥം ലഭ്യമായ ശാഖ പോലും ഇന്ന് പ്രിന്റ് മീഡിയത്തിൽ ഇല്ല ഗ്രന്ഥമായിട്ട് ലഭ്യമല്ല അതിപുരാതന കാലത്ത് ശേഖരിക്കപ്പെട്ടിരിക്കുന്ന താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്ന് പകർത്തിയിരിക്കുന്ന ആ ഗ്രന്ഥങ്ങൾ മാത്രമേ ഇന്ന് ലഭ്യമായിട്ടുള്ളൂ എന്നുള്ളതാണ് മറ്റൊരർത്ഥത്തിൽ ഭാരതീയ പൈതൃകം അനുനിമിഷം കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വാഹകരായ അതിൻ്റെ അനുചരന്മാരായ നമ്മൾ പലരും അറിയുന്നില്ല ഈ അഥർവവേദം ഏതോ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം ശ്രദ്ധിക്കപ്പെടേണ്ട എന്നുള്ള ധാരണയും നമുക്കുണ്ടായി ഇതവ നഷ്ടപ്പെടാൻ കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്തു അഥർവവേദത്തെ സംബന്ധിച്ചിടത്തോളം അതിലെ ക്രമീകരണം ഋഗ്വേദത്തിലെയും യജുർവേദത്തിലെയും പോലെ തന്നെയാണ് എന്ന് വ്യക്തമാകുന്നുണ്ട് അഥർവവേദത്തിലെ ശൗനകീയ ശാഖയിൽ ഇരുപത് കാണ്ഡങ്ങളാണുള്ളത് ഇരുപത് പാർട്സ് ഇരുപത് ചാപ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഇരുപത് കാണ്ഡങ്ങളിലായിട്ട് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മന്ത്രങ്ങളാണുള്ളത് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് വരികളാണ് അതിലുള്ളത് ഇതിൽ ആയിരത്തി ഇരുന്നൂറോളം മന്ത്രങ്ങൾ ഋഗ്വേദ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിരിക്കുന്നവയാണ് അഥർവവേദത്തിന് പതിത്വമുണ്ടായിരുന്നു എങ്കിൽ അതിനകത്ത് ഋഗ്വേദ മന്ത്രങ്ങൾ വരുമായിരുന്നില്ല ഏതാണ്ട് കാൽഭാഗത്തോളം മന്ത്രങ്ങൾ ഋഗ്വേദത്തിൽ നിന്നെടുത്തതാണ് അഥർവവേദത്തിൽ അടു അടുക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അഥർവവേദത്തിന് പ്രത്യേകമായ പതിത്വം ഒന്നുമില്ല എന്ന് വ്യക്തമാകുന്നുണ്ട് ഋഗ്വേദ മന്ത്രങ്ങൾ കൂടാതെ യജുർവേദത്തിലെ ധാരാളം മന്ത്രങ്ങളും അഥർവവേദത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്രയും മന്ത്രങ്ങളെ അതായത് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മന്ത്രങ്ങളെ എഴുന്നൂറ്റി അൻപതോളം സൂക്തങ്ങളായിട്ടാണ് ശൗനകീയ അഥർവവേദ ശാഖയിൽ ക്രോഡീകരിച്ചിരിക്കുന്നത് മറ്റു വേദങ്ങളിൽ നിന്ന് അഥർവവേദ മന്ത്രം ക്രമീകരിച്ചിരിക്കുന്ന രീതിക്ക് ഒരല്പം വ്യത്യാസമുണ്ട് മറ്റൊരർത്ഥത്തിൽ കുറേ കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അഥർവവേദ മന്ത്രങ്ങൾ അഥർവവേദ മന്ത്രങ്ങൾ അടുക്കിയിരിക്കുന്ന സൂക്തങ്ങൾ വിവരിച്ചിരിക്കുന്നത് ഓരോ സൂക്തങ്ങൾക്കും ഓരോ പ്രത്യേക ലക്ഷ്യമുണ്ട് അതിനുദ്ദേശമുണ്ട് അതൊരു പ്രത്യേക കർമ്മത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ആ കർമ്മം ഏതാണെന്ന് ആ സൂക്തം ചൊല്ലുന്നതിന് മുൻപ് തന്നെ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അഥർവവേദത്തെ കൂടുതൽ സിസ്റ്റമാറ്റിക് ആക്കി മാറ്റുന്നു എന്നുള്ളത് അഥർവവേദത്തിൻ്റെ പ്രത്യേകതയാണ് അതേ സമയത്ത് ഋഗ്വേദത്തിലോ യജുർവേദത്തിലോ മന്ത്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതിന് മുൻപ് ഓരോ മന്ത്രങ്ങളും അവയു ഏത് സമയത്ത് ആലപിക്കേണ്ടതാണ് എന്നുള്ളതിനെക്കുറിച്ചോ ഏത് കർമ്മത്തിന് വേണ്ടിയുള്ളതാണെന്നുള്ളതിനെക്കുറിച്ചോ ആ മന്ത്രത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ളതിനെക്കുറിച്ചോ വിവരിച്ചിട്ടില്ല അഥർവവേദത്തിൽ മാത്രം ഇപ്രകാരം ഒരു വിവരണം നമുക്ക് കാണുവാൻ സാധിക്കും യഥാർത്ഥത്തിൽ അഥർവവേദ മന്ത്രങ്ങളിൽ വിവരിക്കുന്ന വിഷയങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു അധ്യാത്മം അധിഭൂതം അധിദൈവതം ഇപ്രകാരം മൂന്നായിട്ടാണ് വിവരിച്ചിരിക്കുന്നത് അധ്യാത്മ വിഷയങ്ങളെ അധ്യാത്മ പ്രകരണം എന്ന വിഭാഗത്തിലാണ് വിഭജിച്ചിരിക്കുന്നത് ഇതിൽ ആത്മതത്വം ബ്രഹ്മചര്യം ഗൃഹസ്ഥ വാനപ്രസ്ഥ ആശ്രമത്തിൽ വസിക്കുന്നവർ അനുചരിക്കേണ്ട കർമ്മങ്ങൾ ഉപനിഷത് വിഷയങ്ങൾ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം ഋഗ്വേദത്തിൽ പ്രപഞ്ചപുരുഷനെക്കുറിച്ചും പ്രകൃതിയുടെ പ്രതിഭാസത്തെക്കുറിച്ചും വിവരിക്കുന്നത് പോലെ തന്നെ അഥർവവേദത്തിലും അപ്രകാരം ഒരു വിവരണം കാണാം ഒരു പക്ഷേ ആയിരത്തി ഇരുന്നൂറോളം മന്ത്രങ്ങൾ ഋഗ്വേദത്തിൽ നിന്നെടുത്തിരിക്കുന്നവയായതുകൊണ്ടായിരിക്കാം ഇപ്രകാരമുള്ള ഋഗ്വേദ മന്ത്രങ്ങളെല്ലാം തന്നെ ആത്മീയ തത്വത്തെക്കുറിച്ചും പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ചും പ്രകൃതിയുടെ പ്രതിഭാസത്തെക്കുറിച്ചും വിവരിച്ചിരിക്കുന്നത് കൊണ്ട് അവയെല്ലാം തന്നെ ആധ്യാത്മ പ്രകരണം അഥവാ അധ്യാത്മ പ്രകരണം എന്ന ഭാഗത്തിൽ വിവരിച്ചിട്ടുണ്ട് മന്ത്രങ്ങളെ ക്രമീകരിച്ചിരിക്കുമ്പോൾ അഥർവവേദത്തിന് പതിത്വമില്ല എന്ന് കാണിക്കുന്നതിന് വീണ്ടും ഒരു ഉദാഹരണമാണ് ആധ്യാത്മിക വിഷയങ്ങൾ അനവധി ഈ അഥർവവേദത്തിലുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അധ്യാത്മ പ്രകരണത്തിൻ്റെ തന്നെ ഭാഗമാണ് ആയുർവർദ്ധനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടതും ഔഷധികളുടെ ഉപയോഗം ഭൈഷജ്യം രോഗനിവാരണം കൃമിനാശനം വിഷനാശനം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതുമായ അനവധി മന്ത്രങ്ങൾ ഋഗ്വേദത്തിൽ ആ പ്രത്യേക തലക്കെട്ടോടുകൂടി തന്നെ കൊടുത്തിരിക്കുന്നത് അഥർവവേദത്തിൻ്റെ ഉപവേദമായി ആയുർവേദത്തെ കണക്കാക്കുവാനും കാരണം ഇത് തന്നെയാണ് ആയുസ് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാവിധത്തിലുള്ള വിവരണങ്ങളും പ്രാർത്ഥനകളും ആയുർവർദ്ധന മന്ത്രങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നുണ്ട് പലതരത്തിലുള്ള രോഗങ്ങൾ ജ്വരനാശനവും കുഷ്ഠനാശനവും കൃമിനാശനവും തുടങ്ങി അനവധി അനവധി രോഗങ്ങളെ വ്യക്തമായി ക്രോഡീകരിച്ച് വ്യക്തമായി വേർതിരിച്ച് അവയ്ക്ക് ഉപയോഗിക്കേണ്ട ഔഷധികൾ ഏതെല്ലാമാണെന്ന് വിവരിക്കുന്നത് പോലെ അവയുടെ പ്രത്യേകതകൾ സൂചിപ്പിച്ചുകൊണ്ട് ഔഷധീ മന്ത്രങ്ങളുണ്ട് ഒരു പക്ഷേ ആ രോഗശമനത്തിന് ആവശ്യമായ ഔഷധികൾ കഴിക്കുന്ന സമയത്ത് ചൊല്ലേണ്ടതായ മന്ത്രങ്ങളായിരിക്കാം ഇത് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ രോഗനിവാരണത്തിന് ഔഷധങ്ങൾ മാത്രം പോരാ മനസ്സിനകത്തെ ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്ത് രണ്ടും ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട് ഇപ്രകാരം ട്രസ്റ്റും ഫെയ്ത്തും ഉണ്ടാക്കിയിട്ട് ബ്രെയിനിൽ തലച്ചോറിൽ പ്രത്യേക തരത്തിലുള്ള ക്യുറേറ്റീവ് കെമിക്കൽസ് ഉണ്ടാക്കുന്നതിനാവശ്യമായ പ്രേരണ ഒരു പക്ഷേ ഔഷധം കഴിക്കുന്ന സമയത്ത് മന്ത്രങ്ങൾ കൂടി ചേർക്കുമ്പോൾ ഉണ്ടായേക്കാം എന്ന് കൊണ്ടായിരിക്കണം കരുതിയായിരിക്കണം അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടതുകൊണ്ടായിരിക്കണം പുരാതന ഋഷിവര്യന്മാർ അപ്രകാരം ഒരു സംവിധാനം കൂടി അഥർവവേദ മന്ത്രങ്ങളിലൂടെ നൽകിയിരിക്കുന്നത് ആധുനിക ശാസ്ത്രകാരന്മാർ അഥർവവേദത്തിൽ വിവരിച്ചിരിക്കുന്ന ഔഷധികളെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ആ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഔഷധികൾക്ക് ക്യുറേറ്റീവ് എഫക്റ്റുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട് കൂടാതെ ആയുർവേദത്തിൻ്റെ അടിസ്ഥാന വീക്ഷണത്തെ ശോചിപ്പി ശോഭിപ്പിക്കുന്ന രീതിയിലുള്ള ഭൈഷജ്യ മന്ത്രങ്ങൾ ധാരാളമായി അഥർവവേദത്തിലുണ്ട് ആ മന്ത്രങ്ങളെ ഭൈഷജ്യം എന്ന വിഭാഗത്തിൽ തന്നെയാണ് പെടുത്തിയിരിക്കുന്നത് കൂടാതെ രോഗനിവാരണ മന്ത്രങ്ങൾ ഓരോ വിധത്തിലുള്ള രോഗങ്ങളുടെയും പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ആ രോഗങ്ങൾ ഉണ്ടാക്കാവുന്ന തിക്തബലങ്ങൾ ഏതെല്ലാമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവയെ നിവാരണം ചെയ്യുവാൻ ശരീരം എപ്രകാരം പ്രവർത്തനോന്മുഖമാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവയ്ക്കാവശ്യമായ ഔഷധികളെക്കുറിച്ച് വിവരിക്കുന്നതായിട്ടുള്ള രോഗനിവാരണ മന്ത്രങ്ങളും അഥർവവേദത്തിൽ അധ്യാത്മഭാഗത്തിൽ വരുന്നുണ്ട് കൃമിനാശനവും വിഷനാശനവും ഇപ്രകാരം തന്നെയുള്ള മന്ത്രങ്ങളാണ് രോഗങ്ങൾക്ക് കാരണമായ പ്രത്യേക കൃമികളെക്കുറിച്ച് പാത്തോജനിക് ഓർഗാനിസത്തെക്കുറിച്ചും മൈക്രോ ഓർഗാനിസത്തെക്കുറിച്ചും വിവരിച്ചതിന് ശേഷം ഇപ്രകാരമുള്ള കൃമികൾ കീടാണുക്കൾ അണുക്കൾ രോഗാണുക്കൾ ഇവ നശിക്കുന്നതിനാവശ്യമായി ശരീരത്തെ പ്രവർത്തനോന്മുഖമാക്കുന്നതിനായിരിക്കാം കൃമിനാശന മന്ത്രങ്ങൾ പൂർവീക ഋഷിവര്യന്മാർ അഥർവവേദത്തിന്റെ ഭാഗമായി ചേർത്തത് ശരീരത്തിൽ ബാഹ്യമായി വരുന്നതായ വിഷങ്ങളോ ശരീരത്തിനകത്ത് രോഗാണുക്കളിൽ നിന്നുണ്ടാക്കുന്നതായ ടോക്സിക് മെറ്റീരിയലുകളോ ടോക്സിൻസോ സ്വയം നശിപ്പിക്കുന്നതിന് ശരീരത്തെ കർമ്മോന്മുഖമാക്കുന്നതിനും ആരോഗ്യവത്തായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിനും വേണ്ടിയായിരിക്കണം വിഷനാശന മന്ത്രങ്ങൾ ചൊല്ലുന്നത് വിഷനാശന മന്ത്രങ്ങൾ അഥർവവേദത്തിൽ ചേർത്തിരിക്കുന്നത് ഒരു പക്ഷേ ഇന്നും ആധുനിക ശാസ്ത്രത്തിന് അത്ഭുതകരമായി തോന്നിയിരിക്കുന്ന ഒരു വിഷയമുണ്ട് ചിലപ്പോൾ വിശ്വാസത്തിൻ്റെയും വിചാരത്തിൻ്റെയും അതുപോലെ തന്നെ ദൃഢമായ മാനസികാവസ്ഥയുടെയും മുമ്പിൽ പല രോഗങ്ങളും പല ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതിന് കാരണം ശരീരത്തെ മനസ്സ് സ്വാധീനിക്കുന്നത് കൊണ്ടാണ് മനസ്സിനുണ്ടാകാവുന്ന ഉറപ്പ് മനസ്സിനുണ്ടാകാവുന്ന ധൈര്യം ശരീരത്തെ വേണ്ട വിധത്തിൽ ധരിപ്പിക്കുന്നതിന് പൂർവീക ഋഷിവര്യന്മാർ മന്ത്രങ്ങൾ ഉപകരണങ്ങളായി ഉപയോഗിച്ചിരിക്കാം അത് ആത്മീയ വിഷയമാണ് മനസ്സിനെ സ്വാധീനിക്കുന്ന വിഷയമായതുകൊണ്ടായിരിക്കണം അധ്യാത്മ പ്രകരണത്തിൽ അഥർവവേദ മന്ത്രങ്ങൾ ചേർത്തത് അടുത്തത് അധിഭൂത പ്രകരണമാണ് അധിഭൂത പ്രകരണത്തിൽ രാജാവിൻ്റെ വിജയം ശത്രുനാശനം അതുപോലെ തന്നെ ശത്രുവിൽ നിന്ന് വിജയം നേടാൻ ആവശ്യമായിട്ടുള്ള കർമ്മങ്ങൾക്ക് അടിസ്ഥാനമായ മന്ത്രങ്ങൾ രാജാവിൻ്റെ അധികാര സ്വീകരണം രാജ്യാഭിഷേകം യുദ്ധത്തിൽ വിജയം വരിച്ചു വരുന്ന രാജാവിനെ സ്വീകരിക്കേണ്ട രീതികൾ രാജാവിനു വേണ്ടി മണിധാരണം നടത്തേണ്ടത് രാജാവിൻ്റെ പാപനാശനം നടത്തേണ്ടത് രാഷ്ട്രത്തിൽ അന്നം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായി ചെയ്യേണ്ടത് പ്രജകളുടെ സുഖപ്രാപ്തിക്കായി ചെയ്യേണ്ട കർമ്മങ്ങൾ മുഴുവനും ഈ അധിഭൂത പ്രകരണത്തിൽ സവിസ്തരം വിവരിക്കുന്നുണ്ട് രാജാവ് രഥത്തിൽ ആരോഹണം നടത്തുന്നതും പുതിയ രഥം കൊണ്ടുവരുമ്പോൾ ആ രഥത്തിനെ ചൊല്ലേണ്ട മന്ത്രങ്ങളും കുതിരയിൽ കയറുമ്പോഴും ആനയിൽ കയറുമ്പോഴും ശസ്ത്രാഭ്യാസങ്ങൾ നടത്തുമ്പോഴും ചൊല്ലേണ്ടതായ എല്ലാ മന്ത്രങ്ങളും അധിഭൂത പ്രകരണത്തിൻ്റെ ഭാഗമായി അഥർവവേദത്തിൽ നൽകിയിട്ടുണ്ട് മൂന്നാമത്തേത് അധി ദൈവത പ്രകരണമാണ് ഇതിൽ അനവധി യജ്ഞമന്ത്രങ്ങൾ അനവധി ദേവതാസ്തുതികൾ കാലത്തിൻ്റെയും സമയത്തിൻ്റെയും സൂര്യൻ്റെയും പ്രപഞ്ചത്തിലെ ചൈതന്യത്തിൻ്റെയും വായുവിൻ്റെയും ജലത്തിൻ്റെയും ഭൂമിയുടെയും സ്തുതികൾ ജന്തുസമൂഹത്തിൻ്റെ മഹത്വങ്ങൾ വിവരിക്കുന്ന മന്ത്രങ്ങൾ പ്രപഞ്ച പ്രതിഭാസത്തെ സ്തുതിക്കുന്ന മന്ത്രങ്ങൾ കൃഷി തുടങ്ങിയ കാര്യങ്ങളിൽ ഉണ്ടാകാവുന്ന അന്നസമൃദ്ധിയെ സ്തുതിക്കുന്ന മന്ത്രങ്ങളെല്ലാം തന്നെ ഇപ്രകാരമുള്ള അതിദൈവത പ്രകരണത്തിൽ ദേവതാസ്തുതികളുടെ ഭാഗമായി വിവരിക്കുന്നുണ്ട് ഇപ്രകാരം മൂന്ന് തരത്തിലുള്ള വിഷയങ്ങൾ ആധ്യാത്മികം അതിഭൗതികം അതുപോലെ തന്നെ അധിദൈവതം എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള വിഷയങ്ങൾ നിറഞ്ഞതാണ് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് അഥർവവേദ മന്ത്രങ്ങൾ എന്ന് പ്രത്യേകം ഓർക്കുക മറ്റ് വേദങ്ങൾക്കുള്ളതുപോലെ അഥർവവേദത്തിന് ഒരു ബ്രാഹ്മണം മാത്രമാണുള്ളത് മറ്റു വേദങ്ങൾക്ക് അനവധി ബ്രാഹ്മണങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾ കാണുകയുണ്ടായി ഒരു ബ്രാഹ്മണം അഥർവവേദത്തിനുള്ളത് ഗോപത ബ്രാഹ്മണം എന്നറിയപ്പെടുന്നു ഗുപ്ത ബ്രാഹ്മണം അഥവാ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വിവരിക്കുന്നത് കൊണ്ടാകണം ഗുപ്ത ബ്രാഹ്മണം എന്ന ഗോപത ബ്രാഹ്മണം ഉണ്ടായത് അതിബൃഹത്തായ ശതപഥ ബ്രാഹ്മണത്തിനു തുല്യമായി വ്യക്തമായ രീതിയിൽ ക്രോഡീകരിച്ചെഴുതിയിരിക്കുന്ന ഗഹനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ഗോപത ബ്രാഹ്മണം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതം എപ്രകാരമുള്ള രാഷ്ട്രമായിരുന്നു എന്നറിയണമെങ്കിൽ ശതപഥ ബ്രാഹ്മണം വിവരിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഗോപത ബ്രാഹ്മണത്തിലൂടെ കണ്ണോടിച്ചാൽ മതിയാകും ഇന്ന് ഗോപത ബ്രാഹ്മണം എവിടെയെങ്കിലും ലഭ്യമാണോ എന്നറിഞ്ഞുകൂടാ ഏതായാലും ഗോപദ ബ്രാഹ്മണം സുദീർഘമായ ഒരു ബ്രാഹ്മണമാണ് അഞ്ച് പ്രപാടകങ്ങൾ അഞ്ച് പാർട്സ് ആയിട്ട് അതിൽ വിഷയം ക്രമീകരിച്ചിരിക്കുന്നു പൂർവബ്രാഹ്മണം എന്ന ഭാഗത്തിൽ മാത്രം അഞ്ച് പ്രപാഠകങ്ങളുണ്ട് അതുപോലെ ഉത്തര ബ്രാഹ്മണത്തിൽ രണ്ടാമത്തെ ഭാഗത്തിൽ ആറ് പ്രപാഠകങ്ങളുണ്ട് രണ്ട് ഭാഗങ്ങളും കൂടി ചേർന്നതാണ് അഞ്ച് പ്ലസ് ആറ് പതിനൊന്ന് പ്രഭാടകങ്ങൾ ചേർന്നതാണ് ഗോപത ബ്രാഹ്മണത്തിൽ വിവരിക്കുന്ന വിഷയങ്ങൾ അടുക്കിയിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക അഥർവവേദ മന്ത്രത്തിൻ്റെ ഉത്ഭവവും അഥർവവേദ മന്ത്രരചയിതാക്കളായ ഋഷിവര്യന്മാരുടെയും കുലത്തെക്കുറിച്ചും വരുണനെക്കുറിച്ചും മൃത്യുവിനെക്കുറിച്ചും അംഗീരസനത്തിനെക്കുറിച്ചും വിവരണവും പഞ്ചവേദങ്ങളുടെയും പ്രണവത്തിൻ്റെയും ഓംകാരത്തിൻ്റെയും ഗായത്രി മന്ത്രങ്ങളുടെയും മഹത്വവും ഒന്നാം പ്രഭാടകത്തിൽ നൽകിയിരിക്കുന്നു ബ്രഹ്മചാരിയുടെ കർത്തവ്യം അഥർവവേദ വിദ്യാർത്ഥിയുടെ ലക്ഷണം ആ വേദം പഠിക്കുന്ന സമയത്ത് ബ്രഹ്മചാരി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അഥർവവേദ ഋഷിവര്യന്മാരുടെ മഹത്വത്തെക്കുറിച്ച് വിവരിക്കുന്ന രീതികൾ അഥർവവേദം നാല് വർണ്ണങ്ങളിലുള്ളവരും പഠിക്കുന്നതിന് അനുശാസിക്കേണ്ട ആചാരക്രമങ്ങൾ ഇത് രണ്ടാം പ്രഭാടകത്തിൽ നൽകുന്നു ബ്രാഹ്മണന്റെ മഹത്വം അഥർവവേദ ജ്ഞാനിയായ ബ്രാഹ്മണനുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻസ് അഗ്നിഹോത്ര യാഗത്തിൽ രഹസ്യമായി അറിഞ്ഞിരിക്കേണ്ട അർത്ഥങ്ങൾ അഗ്നിഹോത്ര യാഗത്തിൻ്റെ മഹത്വം യാഗത്തിന് ഉപയോഗിക്കേണ്ട ദീക്ഷാസ്വീകരണം ഇവയെല്ലാം തന്നെ മൂന്നാമത്തെ പ്രഭാടകത്തിൽ യാഗവിഷയങ്ങളുടെ വിവരണത്തിൽ നൽകുന്നുണ്ട് ഇരുപത്തിനാല് കാണ്ഡങ്ങളുള്ള നാലാം പ്രഭാടകത്തിൽ യാഗകർമ്മങ്ങളുടെ രഹസ്യാർത്ഥവും യജ്ഞക്രമവും ഗവാമയനം തുടങ്ങിയ കർമ്മകളും വിവരിക്കുന്നുണ്ട് പൂർവ ഭാഗത്തിലെ അവസാനത്തെ പ്രപാഠകം അതായത് അഞ്ചാമത്തെ പ്രപാഠകത്തിൽ സഹസ്രദക്ഷിണയാഗം വിശ്വജിത് യാഗം അതുപോലെ തന്നെ യാഗപദങ്ങളുടെ വ്യാഖ്യാനം സാവിത്രി പശുയജ്ഞം സോമയാഗം ഇതുപോലെ തന്നെ അഥർവവേദങ്ങളുമായി ബന്ധപ്പെട്ട മറ്റനവധി യാഗങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും നൽകുന്നുണ്ട് ഉത്തര ബ്രാഹ്മണത്തിൽ ഗോപത ബ്രാഹ്മണത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ ആറ് പ്രഭാടകങ്ങളാണുള്ളത് എന്ന് പറഞ്ഞിരുന്നു അതിലും ഇരുപത്തിയാറ് കാണ്ഡങ്ങളടങ്ങുന്ന ഒന്നാമത്തെ പ്രഭാടകത്തിൽ യാഗങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് സുദീർഘമായി നൽകുന്നത് കാമ്യേഷ്ടികൾ അഥവാ ഇഷ്ട പ്രാപ്തിക്കായി നടത്തുന്ന അനവധി യാഗങ്ങൾ രണ്ടാം പ്രഭാടകത്തിലും യജ്ഞകർമ്മങ്ങളിൽ പിഴവുകൾ വരികയാണെങ്കിൽ അനുശാസിക്കേണ്ട പ്രായശ്ചിത്ത വിധികൾ രണ്ടാം പ്രഭാടകത്തിലും നൽകുന്നുണ്ട് ഒരു ദിവസത്തിൽ നടത്തുന്ന ഏകാഹ യജ്ഞം മുതൽക്ക് നൂറ് ദിവസം നടത്തുന്ന ശതാഹ യജ്ഞം വരെയുള്ള യാഗങ്ങളുടെ കർമ്മഭാഗങ്ങളാണ് മൂന്നാം പ്രപാഠകത്തിൽ വിവരിക്കുന്നത് യജ്ഞവിഷയങ്ങളെ വ്യക്തമായ ഭാഷയിൽ ഏതെല്ലാം കർമ്മത്തിനു വേണ്ടി നടത്തുന്നു എന്നുള്ള വിവരണം നാലാം പ്രഭാടകത്തിലും അതിരാത്രം വാജപേയ യാഗം ആപ്തോര്യാമം തുടങ്ങിയ സുദീർഘങ്ങളായ അനവധി പുരോഹിതന്മാരുടെ സഹായത്താൽ മാത്രം നടത്തുന്ന രാജാവ് നടത്തിക്കേണ്ട ദിഗ്വിജയം കഴിഞ്ഞു വരുമ്പോൾ നടത്തേണ്ട യാഗങ്ങളുടെ വിവരണം പ്രഭാടകം അഞ്ചിലും ആറിലും നടക്കിയിരിക്കുന്നു ഇപ്രകാരം യാഗവിവരണങ്ങളാണ് ഗോപത ബ്രാഹ്മണത്തിൽ ബാഹ്യമായി കാണുന്നത് എങ്കിലും ഈ യാഗം നടത്തിയ രാജാക്കന്മാരുടെ ചരിത്രവും ഓരോ ദേശത്തിൽ അതുമൂലമുണ്ടായിരിക്കേണ്ട പുഷ്ടികളുടെ കാര്യങ്ങളും സമ്പദ് സമൃദ്ധിയുടെ ഉദാഹരണങ്ങളും വിവരിക്കുമ്പോൾ ചരിത്രപരമായ വിഷയങ്ങളിലേക്ക് ഗോപത ബ്രാഹ്മണം നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആധുനിക കാലഘട്ടത്തിൽ ബി സി രണ്ടായിരത്തിനും ബി സി മൂവായിരത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ഭാരതം എപ്രകാരമുള്ള രാഷ്ട്രമായിരുന്നു എന്നറിയണമെങ്കിൽ ചരിത്രകാരന്മാർ ഗോപത ബ്രാഹ്മണത്തിലേക്കും ശതപഥ ബ്രാഹ്മണത്തിലേക്കുമാണ് നോക്കാറുള്ളത് അവയുടെ വരികളെടുത്തുകൊണ്ടാണ് ചരിത്രരചന നടത്തുന്നത് എന്നറിയുമ്പോഴാണ് ആധുനിക ലോകത്തിലെ ചരിത്രകാരന്മാർക്ക് പുരാതന ഭാരതത്തിൻ്റെ ചരിത്രരചന ആവശ്യമായി വരുമ്പോൾ ഒന്ന് കണ്ണോടിക്കുവാൻ ലഭ്യമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഇവ മാത്രമാണെന്നറിയുന്നത് പക്ഷേ ഗോപത ബ്രാഹ്മണത്തിൽ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു എന്ന് ചരിത്രകാരന്മാർ സൂചിപ്പിക്കാറില്ല കാര്യം എന്താണെന്നറിഞ്ഞുകൂടാ വസ്തുത അതിൽ നിന്നെടുക്കുമ്പോൾ അതിന് അക്നോളജ്മെന്റ് നടത്തുന്ന പതിവ് പോലും ഇല്ലാതെ വരുന്നത് ഒരു പക്ഷേ പിന്തിരിപ്പനാണ് എന്ന് മുദ്രകുത്തുമോ എന്ന് വിചാരിച്ചായിരിക്കാം ഏതായാലും ശാസ്ത്രകാരന്മാരെ പോലെ തന്നെ പുരാതന ഋഷിവര്യന്മാർക്ക് ചരിത്ര വീക്ഷണവും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഗ്രന്ഥങ്ങളാണ് പ്രൗഢബ്രാഹ്മണവും താണ്ഡ്യബ്രാഹ്മണവും അതുപോലെ തന്നെ ഗോപദ ബ്രാഹ്മണവും വസ്തുതാപരമായ സാമൂഹിക വിശേഷങ്ങൾ സാമൂഹിക കാര്യങ്ങൾ വ്യക്തമായ ഭാഷയിൽ വിവരിക്കുന്ന അഥർവവേദത്തിലെ ബ്രാഹ്മണമായ ഗോപത ബ്രാഹ്മണത്തിൽ കുറെ കൂടി വിശ്വസനീയമായ ചരിത്രരേഖകൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അഭിമാനാർഹമായ ഒരു നേട്ടമായി ഭാരതീയർ കണക്കാക്കാവുന്നതാണ് നാലായിരം വർഷങ്ങൾക്ക് മുൻപ് പോലും ഭാരതത്തിൽ ചരിത്രവീക്ഷണം വേദത്തിൻ്റെ ഭാഗമായിട്ട് നിലനിന്നിരുന്നു കഥകളോ വിചാരങ്ങളോ വിശ്വാസങ്ങളോ ആചാരങ്ങളോ മാത്രം അടിസ്ഥാനമാക്കിയല്ല ചരിത്രരേഖയ്ക്ക് ആധാരമാക്കാവുന്ന ഗ്രന്ഥങ്ങളായി പോലും അഥർവവേദവും അഥർവവേദ ബ്രാഹ്മണവും നിലനിന്നിരുന്നു ഒരു പക്ഷേ ആ മഹത്വം ശ്രദ്ധാലുക്കളല്ലാത്തവരിലേക്ക് പോകരുത് എന്ന് കണ്ടുകൊണ്ടായിരിക്കാം അഥർവവേദത്തിന് അല്പം മാറ്റം വരുത്താൻ വേണ്ടിയുള്ള വീക്ഷണം പതിത്വത്തിലൂടെ നൽകിയിരിക്കുന്നത് അത് അസ്വീകാര്യമാണെങ്കിൽ പോലും ഭാരതീയരായ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പോലും അഥർവവേദം പൂർണ്ണമായും നശിച്ചിട്ടില്ല അഥർവവേദം ഇന്നും ചൊല്ലുന്ന ഒന്നോ രണ്ടോ മൂന്നോ വ്യക്തികൾ ലോകത്തെമ്പാടുമുണ്ട് അതറിയാനും അറിയിക്കാനും സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിനീതമായി പ്രണാമമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണം ഈ വിവരണം അഥർവവേദത്തെക്കുറിച്ചുള്ളത് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് പ്രണാമം